ഭാരതീയ ആചാരങ്ങളിൽ സദാചാരം അനാചാരം ദുരാചാരം എന്നുള്ളവയെക്കുറിച്ച് നാം കേൾക്കേണ്ടായി ഈ ആചാരങ്ങൾ നാം അനുഷ്ഠിക്കുന്നത് നമ്മുടെ മാനസിക നന്മയ്ക്ക് ശാരീരികമായ നന്മയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരമുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് സാമൂഹിക നന്മയ്ക്ക് അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് ഉദ്ഗ്രഥനത്തിന് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി ഇനി നാം ഇന്ന് ചിന്തിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് നിദാനമായ ആചാരങ്ങളെക്കുറിച്ച് രാഷ്ട്രത്തിൻ്റെ ഐക്യവും ആചാരങ്ങളും തമ്മിൽ ഏത് രീതിയിലാണ് ബന്ധപ്പെടുക നമ്മുടെ മനസ്സിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കുക രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കുക ഈ രാഷ്ട്രം എൻ്റേതാണ് എന്ന സ്മരണയിൽ വരത്തക്ക വിധത്തിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ എല്ലാ ഭാഗവും എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഘടകങ്ങളായി തീരുന്നു അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന ഭാവന മനസ്സിൽ സൃഷ്ടിക്കുക ഏതുപോലെയാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്ന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും ജനുവരി ഇരുപത്താറാം തീയതി എന്ന റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴും ആചരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എൻ്റെ ഭാരതം സ്വതന്ത്രമാവുന്നു എൻ്റെ ഭാരതം റിപ്പബ്ലിക് ആകുന്നു എന്ന ബോധം അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ത്യാഗം ആ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യവും നന്മയും സംരക്ഷിക്കേണ്ട ധർമ്മം ഇതെല്ലാം എൻ്റെ മനസ്സിൽ അയവിറക്കാൻ എനിക്ക് ഒരു അവസരം ലഭിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതത്തിലെ ഏത് മൂലയിൽ ഏത് സംസ്ഥാനത്ത് താമസിക്കുന്ന വ്യക്തിയെയും അല്ലെങ്കിൽ വ്യക്തികളെയും കാണുമ്പോൾ അവിടുത്തെ സംഗീതം കേൾക്കുമ്പോൾ അവിടുത്തെ ഭാഷയിലെ സിനിമ കാണുമ്പോൾ അവിടെ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുത നാം അറിയുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ആ സംസ്ഥാനത്തെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാൻ നമുക്കൊരവസരം ലഭിക്കുന്നു അതായത് ഭാരതത്തെക്കുറിച്ചുള്ള സ്മരണ നിറഞ്ഞ് നിൽക്കുന്നു എന്നർത്ഥം ഇംഗ്ലീഷിൽ പറയാറുണ്ട് might is there where is the sight എവിടെയാണോ മനസ്സ് ഉണ്ടാകേണ്ടത് അവിടെ നമുക്ക് ദൃഷ്ടിഗോചരമാവുന്ന ഭാവങ്ങൾ ഉണ്ടായിരിക്കണം നമ്മളുടെ തന്നെ ബന്ധുക്കളെ നാം പിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കുറേ വേദനയുണ്ടാവും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വേർപാടിൻ്റെ ദുഃഖം ഇല്ലാതെയാകും കാരണം എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് കാണുന്നില്ല ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നില്ല കാണുകയും കേൾക്കാത്തതും ആയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ചിന്തയിൽ ആ വസ്തുക്കൾ വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടേയിരിക്കും വർഷത്തിൽ ഒരിക്കൽ ഓർമ്മിക്കുന്ന ചില വ്യക്തികളുണ്ട് മാസത്തിൽ ഒരിക്കൽ ഓർമ്മിക്കാൻ സാധിക്കുന്ന വ്യക്തികളുണ്ട് നമ്മൾ ദിവസവും ഓർമ്മിക്കുന്ന വ്യക്തികളുണ്ട് ഈ ഓർമ്മ എന്നതും ഓർമ്മയിലൂടെ നമ്മളിലുണ്ടാകുന്ന ഭാവന എന്നതും ഓർമ്മയിലൂടെ നമുക്കുണ്ടാകുന്ന സ്നേഹം ഭക്തി ബഹുമാനം ആദരവ് ഇവയെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് നിലനിർത്താൻ നിലനിൽക്കാൻ സാധിക്കുന്നത് അത് ഭാരതീയ ആചാരങ്ങളിൽ നിരന്തരം നാം ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കാം സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കുളിക്കാൻ ചെല്ലുമ്പോൾ ബക്കറ്റിലുള്ള വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുളത്തിലിറങ്ങി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വെള്ളത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പുഴയിലെ വെള്ളത്തിൽ അതല്ലെങ്കിൽ ഈവൺ ഷവറിൽ വെള്ളമൊഴിച്ച് കുളിക്കുന്നവർക്ക് പോലും ഒരു കയ്യും തൊഴുതുകൊണ്ടൊരു പ്രാർത്ഥന നമുക്ക് സാധിക്കും എങ്ങനെ ആ പ്രാർത്ഥന ശരിയാവാം ഗംഗേ ചയുമുനേ ചെയ്യുക ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം കുരു അതിൻ്റെ യുക്തിപരമായ അർത്ഥവും ആചാരപരമായ അർത്ഥവും ഒന്ന് മാറ്റി വിവരിച്ചു നോക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും സിന്ധുവും ഗോദാവരിയും കാവേരിയും എൻ്റെ ഈ ബക്കറ്റിലുള്ള ജലത്തിൽ അസ്മിൻ ജലേ സന്നിധ്യം കുരു സാന്നിധ്യമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ നമുക്കത് യുക്തിപരമായി ചിന്തിച്ചാൽ ആ ബക്കറ്റിൽ ഗംഗാവെള്ളം വരില്ല നർമ്മദയുടെ വെള്ളം വരില്ല ഗോദാവരിയുടെ വെള്ളം വെള്ളം വരില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം വ്യക്തമായിട്ടറിഞ്ഞിട്ടും നാം എന്തുകൊണ്ടാണ് ഈ ബക്കറ്റിലെ വെള്ളത്തിൽ കുളത്തിലെ വെള്ളത്തിൽ കിണറ്റിലെ വെള്ളത്തിൽ അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തിൽ മറ്റ് നദികളുടെ പുണ്യ നദികളുടെ ഭാരതീയരാരാധിക്കുന്ന ശ്രേഷ്ഠമായ നദികളുടെ ജലം സന്നിഹിതമാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അതിനൊരർത്ഥമേ പറയാനുള്ളൂ പരമപവിത്രമായ ഭാരതത്തെക്കുറിച്ച് എല്ലാ ദിവസവും സുപ്രഭാതത്തിൽ നമ്മളുടെ മനസ്സിൽ സ്മരണ ഉണർത്താൻ വേണ്ടിയാണ് പ്രാതസ്മരണയിൽ പ്രാതൽക്കാലത്തിലുള്ള ആചാരത്തിൽ നാം ഈ മന്ത്രം ചൊല്ലുന്നത് ഭാരതത്തിൽ അല്ല ലോകത്തിലേത് ക്ഷേത്രത്തിലും ഏത് ക്ഷേത്രത്തിൽ അത് ശബരിമലയിലാണെങ്കിലും തിരുപ്പതി വെങ്കടേശ്വരപതി ക്ഷേത്രത്തിലാണെങ്കിലും കൈലാസത്തിലെ ക്ഷേത്രത്തിലാണെങ്കിലും ലണ്ടനിലുള്ള ക്ഷേത്രത്തിലാണെങ്കിലും കിണ്ടിയിൽ വെള്ളമെടുത്ത് മോതിരവരൽ സ്പർശിച്ചുകൊണ്ട് ചൊല്ലുന്ന മന്ത്രവും ഇത് തന്നെയാണ് ഗംഗേ യമുനേ ചെയ്വ ഗോദാവരി സരസ്വതി എന്ന മന്ത്രം തന്നെയാണ് അവിടെയും ചൊല്ലാറുള്ളത് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഭക്തി ആത്മീയത ഇതോടൊപ്പം ദേശത്തിൻ്റെ ഐക്യത്തിൻ്റെ മന്ത്രം ഡൽഹിക്ക് മുകളിൽ കൂടെ ഒഴുകുന്ന ഗംഗ അതിൻ്റെ അടുത്തു കൂടെ ഒഴുകുന്ന യമുന ഗുജറാത്തിൽ കൂടെ ഒഴുകുന്ന നർമ്മദ രാജസ്ഥാനിൽ കൂടെ ഒഴുകുന്ന ഒഴുകിയിരുന്ന സരസ്വതി അതിൻ്റെ അപ്പുറത്തു കൂടെ ഒഴുകുന്ന സിന്ധു ആന്ധ്രാപ്രദേശത്തിൽ കൂടെ ഒഴുകുന്ന ഗോദാവരി ചുവട്ടിൽ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന കാവേരി എന്നീ നദികൾ എൻ്റെ ഈ ബക്കറ്റിലെ വെള്ളത്തിൽ വന്നു ചേരട്ടെ എന്ന് അതിരാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെയാണ് എന്ന് പ്രത്യേകം ചിന്തിക്കാം അശ്വത്ഥാമ ബലിവ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിന അശ്വത്ഥാമാവ് ഹരിയാന ബലി കേരളീയൻ വ്യാസൻ ഉത്തർപ്രദേശുകാരൻ ഹനുമാൻ ആൻഡമാൻ നിക്കോബാറുകാരൻ കൃപര് ഇറാൻകാരൻ പരശുരാമൻ കേരളീയൻ വിഭീഷണൻ ലങ്കക്കാരൻ ഭാരതത്തിൽ ഇറാൻ എന്ന ദേശം മുതൽക്ക് ശ്രീലങ്ക അല്ലെങ്കിൽ ലങ്ക എന്ന ദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മാതൃഭൂമിയിൽ നാം ചിന്തിക്കുന്ന ആ സംസ്കാരത്തിൻ്റെ രൂപം മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഏഴ് ചിരഞ്ജീവികളുടെ പേര് നമ്മൾ എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീരാമനെ ആ സ്മരണയിൽപ്പെടുത്തിയിട്ടില്ല ശ്രീകൃഷ്ണനെ പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ അതിശ്രേഷ്ഠനായ വസിഷ്ഠനെ പെടുത്തിയിട്ടില്ല ഏറ്റവും വലിയ ബന്ധം കാണിച്ചിരിക്കുന്ന ലക്ഷ്മണനെ പെടുത്തിയിട്ടില്ല ഈ നമ്മുടെ രാഷ്ട്രത്തിന് പേര് നൽകിയ ഭരതനെ പെടുത്തിയിട്ടില്ല ഇതൊന്നും നമ്മൾ പെടുത്താതെ വിഭീഷണനെ പെടുത്തിയെന്ന് നോക്കുക അതായത് ലങ്കയെയും കൂടി ഉൾപ്പെടുത്താനാണ് ആൻഡമാൻ നിക്കോബാറിനെ പെടുത്താനാണ് ഹനുമാനെ ചേർത്തത് എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു രാഷ്ട്രബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു അഹല്യ ദ്രൗപദി സീത താരാ തഥ പഞ്ചകന്യാസ്മരേ പഞ്ചകന്യാസ്മരേത് നിത്യം ഏതത് പാപവിനാശനം അഞ്ച് കന്യകൾ എവിടെ നിന്നെല്ലാമാണ് എന്ന് നമുക്കറിയാം ഈവൻ ബാലിയുടെ ഭാര്യ താര ബാലി സുഗ്രീവ യുദ്ധം നിങ്ങൾക്കറിയാം ശ്രീരാമനെ സഹായിച്ചത് സുഗ്രീവനാണ് ബാലിയല്ല എന്നിട്ടും ബാലിയുടെ ധർമ്മപത്നിയായ താരയെ പഞ്ചകന്യകളുടെ കൂട്ടത്തിൽ നമ്മൾ സ്മരിക്കാനെടുത്തു ശ്രീരാമനും രാവണനും തമ്മിൽ യുദ്ധം നടന്നിട്ടും രാവണന്റെ പത്നിയായ മണ്ടോദരിയെ ശ്രേഷ്ഠ കന്യകകളുടെ കൂട്ടത്തിൽ ചേർത്ത് രണ്ട് കയ്യും കുപ്പി തൊഴാൻ ഭാരതീയർക്ക് വിഷമമുണ്ടാകാതിരിക്കാനുള്ള കാരണം ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് നന്മയുടെ പ്രതീകമായിട്ട് അവരെ നമുക്ക് എടുക്കാൻ സാധിച്ചു ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രത്യേകത വേറെ ഒന്ന് ആലോചിച്ച് നോക്കാം ഹിമവാനിൽ അപ്പുറത്ത് കൈലാസത്തിൽ ഇപ്പം അത് ചൈനയിലാണ് ചൈനയിലുള്ള കൈലാസത്തിലെ തെക്കോട്ട് തിരിഞ്ഞ് പരമശിവൻ മഹാദേവൻ ഇരിക്കുന്നു കന്യാകുമാരിയിൽ വടക്കോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പാർവതി ഇരിക്കുന്നു അത് നമ്മളുടെ സങ്കല്പമാണ് ശിവൻ അവിടെ ഉണ്ടോ പാർവതി അവിടെ ഉണ്ടോ ഇതെല്ലാം ഇമ്മെറ്റീരിയൽ പക്ഷേ വടക്ക് നിന്ന് തെക്കോട്ട് നോക്കി നിൽക്കുന്ന പരമശിവൻ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കി നിൽക്കുന്ന പാർവതി ഒരു ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ദൃഢമായ ഒരു പ്രതിഫലനം നമ്മുടെ രാഷ്ട്രത്തിനകത്ത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ രാഷ്ട്രം എൻ്റേതാണ് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു എന്ന് നിർവചനം കൊടുത്ത് ഹിമവാന്റെ മുകളിലുള്ള ആ മഹാദേവനെ ശിവനെ പാർവതി തെക്കേ അറ്റത്ത് കന്യാകുമാരി പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ച് ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ മഹത്വം നമ്മളുടെ ആചാരങ്ങളിലൂടെ നമുക്ക് വിശ്വാസങ്ങളിലൂടെ വിചാരങ്ങളിലൂടെ ചിന്തകളിലൂടെ കഥകളിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചു ശ്രീരാമൻ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ നിന്ന് പതിനാല് വർഷം വനവാസത്തിന് വന്നപ്പോൾ എവിടെ നിന്നാ വന്നത് ഉത്തർപ്രദേശിലുള്ള അയോധ്യയിൽ നിന്ന് ആരംഭിച്ച് ബീഹാർ കടന്ന് ബംഗാളും മധ്യപ്രദേശും സ്പർശിച്ച് ആന്ധ്രാപ്രദേശത്തിലൂടെ കർണാടകം സ്പർശിച്ച് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം സ്പർശിച്ച് കേരളത്തിൽ വന്ന് അവസാനം കൊട്ടാരക്കരക്കടുത്തുള്ള ജടായുമംഗലം അഥവാ ചടയമംഗലം വരെ എത്തി ഇന്നും അവിടെയുണ്ട് ജടായുപാറ അവിടെ നിന്ന് ജടായു പക്ഷിക്ക് മോക്ഷം നൽകി നേരെ ശബരിയുടെ ആശ്രമത്തിലേക്ക് എത്തിയപ്പോൾ ശബരിമല എന്ന് പേര് കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ശ്രീരാമനെ അതിഥിയായി സ്വീകരിച്ച ശബരിയുടെ ആശ്രമം നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് രാമേശ്വരത്ത് ചെന്ന് രാമേശ്വരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ധനുഷ്കോടിയിൽ ചെന്ന് സേതുബന്ധനം നടത്തി ശ്രീലങ്ക വരെ പോയ ശ്രീരാമൻ്റെ ചരിതം ഉത്തരഭാരതത്തിൻ്റെ അങ്ങേറ്റം മുതൽക്ക് ദക്ഷിണ ഭാരതത്തിൽ ലങ്ക വരെയുള്ള നമ്മളുടെ ബന്ധത്തിൻ്റെ ഐക്യത്തെ കാണിക്കുന്നു ഹസ്തിനപുരത്ത് നിന്ന് ധർമ്മപുത്രാദികൾ ആരംഭിച്ച് തെക്കേ അറ്റത്ത് പാലക്കാടിനടുത്തുള്ള നീളാനദിയിൽ വന്ന് കുളിച്ച് അവരുടെ പിതൃക്കൾക്ക് പാണ്ഡുവിനും മറ്റെല്ലാവർക്കും ശ്രാദ്ധകർമ്മം നടത്തിയപ്പോൾ നീളാനദിയുടെ പേര് ഭാരതപ്പുഴ എന്നാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഭരതവംശത്തിലെ രാജാക്കന്മാർ വനവാസകാലത്ത് സ്നാനത്തിനുപയോഗിച്ച ഘട്ടം അഥവാ നദിയുടെ ഭാഗത്തെ ഭാരതപ്പുഴ എന്ന് പറയാൻ നമുക്ക് സാധിച്ചത് ആ ഹസ്തിനപുരത്തിലെ രാജ രജപുത്രന്മാരെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചത് ഭാരതീയ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുക നമ്മൾ പണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അഹം കാശിയും ഗമിഷ്യാമി തത്രൈവ ദിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസ ബലം ലഭേത് ഞാൻ കാശിയിലേക്ക് പോകുന്നു അവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിരന്തരം നിങ്ങൾ പറയുകയാണെങ്കിൽ കാശിയിലേക്ക് പോയ അതേ ഫലം നമുക്ക് ലഭിക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മന്ത്രമുണ്ട് അനവധി മന്ത്രങ്ങളുണ്ട് മഹേന്ദ്രോ മലയസഖ്യോ ദേവതാത്മാ ഹിമാലയ രേവാച വിന്ധ്യാച ഗിരിശ്ച ആരാവലിസ്തത ഏഴ് പർവ്വതങ്ങളുടെ പേരുകൾ പറയുമ്പോൾ ഭാരതമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഏഴ് പർവ്വതങ്ങളുടെ പേരുകളാ പറയുക ഭാരതം ഒന്നാണ് ഭാരതം ഒന്നായിരുന്നു ഇന്നും ഭാരതം ഒന്നാണ് എന്നും ഭാരതം ഒന്നായിരിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകൾ സ്ഥാപിച്ച ഋഷിവര്യന്മാർ നമുക്ക് നൽകിയ ആചാരങ്ങളാണ് ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം അത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താനും സാധിച്ചു വളരെ തമാശ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക രാജസ്ഥാനിൽ നിന്നാണ് കായം ലഭിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ് ഉലുവ ലഭിക്കുന്നത് ഉത്തർപ്രദേശത്ത് നിന്നാണ് മല്ലി ലഭിക്കുന്നത് മധ്യപ്രദേശത്ത് നിന്നാണ് പരിപ്പ് ലഭിക്കുന്നത് ആന്ധ്രാപ്രദേശത്ത് നിന്നാണ് മുളക് ലഭിക്കുന്നത് അതേപോലെ എണ്ണ കർണാടകത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കടുക് ലഭിക്കുന്നത് ബംഗാളിൽ നിന്നാണ് മല്ലിയില നമുക്ക് ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കേരളത്തിലെ വെള്ളവും കൂടി ചേർത്താണ് നാം കേരളത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് ആ കേരളത്തിലെ സാമ്പാറിൽ രാജസ്ഥാൻ്റെ കായവും അതുപോലെ ഹരിയാനയിലെ ഉലുവയും ഉത്തർപ്രദേശിലെ മല്ലിയും മധ്യപ്രദേശത്തിലെ പരിപ്പും ആന്ധ്രാപ്രദേശത്തിലെ മുളകും ബംഗാളിലെ കടുകും കർണാടകത്തിലെ മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ എണ്ണയും തമിഴ്നാട്ടിലെ മല്ലിയിലയും കൂടി ചേരുമ്പോൾ അടുക്കളയ്ക്കകത്ത് നാം മക്കൾക്കും ഭർത്താക്കന്മാർക്കും വേണ്ടി ഭാര്യാഭർത്താക്കന്മാർക്ക് ജീവിത ഭാഗമായി നാം ഉണ്ടാക്കുന്ന കറികളിൽ പോലും ദേശീയ ഐക്യം നമുക്ക് കാണാൻ സാധിക്കും ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടാക്കുന്ന ഏത് കറികൾക്കും ഉത്തര ഭാരതത്തിലെ സ്പൈസസ് വേണം ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്ന ഏത് കറികൾക്കും ദക്ഷിണ ഭാരതത്തിലെ സ്പൈസസ് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് വേണ്ടത് ഇങ്ങനെ ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഒരൊറ്റ ഭാരതമായി മനസ്സിലാക്കാൻ പൂർവീക ഋഷിവര്യന്മാർക്ക് സാധിച്ചത് അതുപോലെ ആചാരങ്ങളിലൂടെ ആ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ നിലനിർത്താൻ സാധിച്ചത് അവിസ്മരണീയമാം വിധം ഉജ്ജ്വലമായ ഒരു അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിലൂടെയാണ് പ്രായോഗിക ആത്മീയതയിലൂടെയാണ് അപ്രകാരം നമ്മളുടെ പൂർവിക ഋഷിവൈദ്യന്മാർക്ക് സാധിച്ചത് ഒന്നുകൂടി സ്മരിക്കുക നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം ഇന്നും ഭാരതീയർ എവിടെ പോവുകയാണെങ്കിലും അവർക്ക് മറ്റൊരു നാട്ടിലാണ് താമസിക്കുന്നത് എന്ന തോന്നലുണ്ടാവില്ല ഈ നാലായിരം കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള കാശ്മീരിൽ ചെല്ലുമ്പോഴും കന്യാകുമാരിയിൽ ചെല്ലുമ്പോഴും ത്രിപുരയിൽ ചെല്ലുമ്പോഴും ഗുജറാത്തിൽ ചെല്ലുമ്പോഴും ആര് വേദമന്ത്രം ചൊല്ലുന്ന വേളയിലും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കും ഒരേ സ്വരത്തിലാണ് എല്ലാവരും വേദമന്ത്രം ചൊല്ലുക ഒരേ വേദമാണ് എല്ലാവരും അനുശാസിക്കുക ഒരേ രാമായണ കഥ ഒരേ മഹാഭാരതം ഇതെല്ലാം ഒന്നാണ് നമ്മുടെ ഇതിഹാസങ്ങളൊന്ന് നമ്മുടെ വേദസന്ദേശങ്ങളൊന്ന് നമ്മുടെ ശാസ്ത്രമൊന്ന് നമ്മുടേതായ ചിന്താധാരകളൊന്ന് ഇതിനെ അല്ലേ ഭാരതം ഒന്നാണെന്ന് പറയുക യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വിവിധതാമേം ഏകത ഏകം സത് വിപ്രാഹ ഒന്നായ ആ ചൈതന്യത്തെ പലരും പല രീതിയിൽ കാണുന്നു എങ്കിലും യാഥാർത്ഥ്യം ഒന്നാണ് ഭാരതീയരായ നാം ഏത് മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും ഏത് ഇഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള വേഷഭൂഷാദികൾ അണിയുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള ഉത്സവം ആഘോഷിക്കുന്നവരാണെങ്കിലും നമ്മൾ ക്രിസ്ത്യാനിയാകാം മുസ്ലിം ആകാം ഹിന്ദു ആകാം പക്ഷേ നമ്മുടെ രക്തമൊന്ന് ഭാരതത്തിൽ രണ്ടേ രണ്ട് വിഭാഗം ജനങ്ങളെ ഉള്ളൂ ഭാരതത്തിലുള്ളത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും മറ്റാരുമില്ല നമ്മുടെ രക്തം ഒറ്റ രക്തമാണ് നമ്മളിൽ ആരും അറേബ്യയിൽ നിന്ന് വന്നവരില്ല നമ്മളിൽ ആരും യെരുഷലേമിൽ നിന്ന് വന്നവരല്ല ഈ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കൾ മലയാളം സംസാരിച്ചാലും തമിഴ് സംസാരിച്ചാലും ഹിന്ദി സംസാരിച്ചാലും നമ്മളുടെ ചൈതന്യം ഒന്ന് തന്നെ നമ്മളെ ഇംഗ്ലീഷുകാർ വേർതിരിക്കാൻ വേണ്ടിയാണ് ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തം ഉണ്ടാക്കിയത് ആര്യന്മാർ പണ്ട് വന്നവർ ദ്രാവിഡരെ യുദ്ധത്തിൽ നശിപ്പിച്ച് കീഴടക്കി എന്ന സിദ്ധാന്തം ഉണ്ടാക്കിയത് തന്നെ നിങ്ങളും വരത്തന്മാരാണ് വന്നവരാണ് ഞങ്ങളും പിന്നീട് വന്നവർ എന്ന് നമ്മളിൽ അപകർഷതാബോധം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അതല്ല അനവധി ശാസ്ത്രജ്ഞന്മാർ ആർക്കിയോളജിക്കൽ പുരാവസ്തു ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ലോഹ സംസ്കരണ രീതി തന്നെയായിരുന്നു കേരളത്തിൽ മലബാറിൽ നിലനിന്നിരുന്നത് അത് തന്നെയാണ് കൊടുമണൽ എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നത് അത് തന്നെയാണ് കർണാടകയിലെ ഹട്ടിയും ഹട്ടിയിലും കോളാർ ഗനികളിലും അത്രഞ്ചിക്കേര എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിന്നിരുന്നത് അത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ ഗുട്ടൂരിൽ നിലനിന്നിരുന്നത് അത് തന്നെയാണ് ബംഗാളിലെ ഭഗവാൻപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നത് ഇതേ ആർക്കിയോളജിക്കൽ സർവേ നമുക്ക് ഹരിയാനയിലും കാണാൻ സാധിക്കും വാരണാസിയിലും കാണാൻ സാധിക്കും അറ്റത്ത് നമുക്ക് തക്ഷശിലയിലും അതേപോലെ കാണാൻ സാധിക്കും ഗുജറാത്തിലും സൗരാഷ്ട്രയിലും ഉപയോഗിച്ചിരുന്ന ലോഹതന്ത്രത്തിൻ്റെ പ്രക്രിയകൾ പ്രോസസ്സുകൾ ഒന്നു തന്നെയാണെന്ന് കാർബൺ ഡേറ്റിംഗ് സംവിധാന പ്രകാരം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഭാരതീയർ ആര്യൻ ഇൻവേഷൻ്റെ പേരിലൂടെ പുറത്തു നിന്ന് വന്നവരല്ല ശ്രീരാമനെ ധർമ്മപത്നിയായ സീത വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാണ് ബാലിയെ കിഷ്കിന്തയിലെ ബാലിയെ ഭാര്യയായ താര വിളിച്ചിരുന്നത് ആര്യപുത്ര എന്നാണ് ലങ്കയിൽ ദ്രാവിഡന്മാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആ ലങ്കയിൽ മണ്ഡോദരി രാവണനെ വിളിച്ചിരുന്നതും ആര്യപുത്ര എന്നാണ് ആര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ആര്യന്മാര് എന്നല്ല ശ്രേഷ്ഠന്മാര് എന്ന് മാത്രമാണ് പുറത്തു നിന്ന് വന്നവരാണെന്നല്ല അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു ദൗത്യമുണ്ട് എന്താണ് ആ ദൗത്യം പരമപവിത്രമായ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിരുന്നു പരമപവിത്രമായ ഭാരതം ഒരൊറ്റ രാഷ്ട്രമാണ് പരമപവിത്രമായ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായി തന്നെ നിലനിൽക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഭാരതത്തെ ശിഥിലമാക്കാൻ ശ്രമിച്ചവർ വിദേശത്ത് നിന്ന് വന്നവരായിരുന്നു വിദേശ അക്രമികളായിരുന്നു എന്നാൽ ഇന്ന് ഭാരതത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നത് ഭാരതത്തിനകത്തുള്ളവർ തന്നെയാണ് അതിൽ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും പെടുന്നു എന്ന് നാം ഓർക്കുക ആ ഭാരതത്തിൻ്റെ മക്കളായി നിലനിൽക്കാൻ വേണ്ടി ഭാരതത്തോട് അഭിമാനം തോന്നാൻ വേണ്ടി ഭാരതീയ ചൈതന്യത്തിൻ്റെ നന്മകൾ നമ്മളുടെ ഹൃദയത്തിൽ നിലനിൽക്കാൻ വേണ്ടി പൂർവീകർ ശിവര്യന്മാർ നിറഞ്ഞു കവിയുന്ന കുടങ്ങളിലൂടെ നമുക്ക് തന്ന ആ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന് നിദാനങ്ങളായ ആചാരങ്ങൾ നാം അറിയണം അതിൻ്റെ അർത്ഥം നാം അറിയണം നമ്മളുടെ ജീവിതത്തിൽ നാം അത് പകർത്തുമ്പോഴാണ് ദേശീയ ഐക്യം ദൃഢമാകുന്നത് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ശേഷം അടുത്ത ദിവസം മുതൽക്ക് ഭാരതീയ ഐക്യത്തിൻ്റെ പ്രതിജ്ഞയും ഭാരതീയ സംസ്കാരത്തിൻ്റെ നന്മയും നമ്മളെ പഠിപ്പിക്കേണ്ടിയിരുന്നവർ അത് പഠിപ്പിച്ചിട്ടില്ല അത് പഠിപ്പിക്കുന്നില്ല അത് നമുക്കറിഞ്ഞുകൂടാ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് അറിയിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ഭാരതീയരാണ് ഭാരതത്തിൻ്റെ പുത്രന്മാരാണ് ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളാണ് ഈ ധന്യമായ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അനുനിമിഷം സാധിക്കണം ബുദ്ധിയും ശക്തിയും യുക്തിയും ഉപയോഗിച്ച് നമ്മളുടെ ആചാരങ്ങളെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് ധന്യമായ പരമപവിത്രമായ ആ ഭാരതത്തിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതീയ ആചാരങ്ങളിൽ ഇന്ന് വരെ വിവരിച്ചു കൊണ്ടുവന്നിരുന്ന മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് പ്രയോജനപ്രദമായ സദാചാരങ്ങളുടെ വിവരണങ്ങൾ നിങ്ങൾ കേട്ടു ബാക്കിയുള്ള അനവധി ആചാരങ്ങളെ സ്വയം ഒന്ന് വിശകലനം ചെയ്യാം ഏത് ക്ലാസ്സിലാണ് ഇത് പെടുന്നത് അതിൽ നിന്ന് നമുക്ക് ഓരോ സദാചാരത്തിൻ്റെയും ശാസ്ത്രീയമായ വ്യാഖ്യാനം കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ ദുരാചാരങ്ങളെക്കുറിച്ച് അറിയാനും നമുക്ക് സാധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് എൻ്റെ സ്നേഹമിശ്രണമായ പ്രണാമം അർപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കുന്നത് ദുരാചാരങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം ഭാരതീയ ആചാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇത്രയും ദിവസം കേൾക്കുകയുണ്ടായി ഇന്ന് ആചാരങ്ങളിൽ ചില ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഈ ക്ലാസ് ഉപയോഗിക്കുന്നത് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചില ദുരാചാരങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മളെ സ്വാധീനിക്കുന്ന ചില ദുരാചാരങ്ങളുണ്ട് ചിലർ വിചാരിക്കും ഭൂതം പ്രേതം പിശാജ് തുടങ്ങിയവ അവയ്ക്ക് ബലി കൊടുക്കുക അല്ലെങ്കിൽ അവയെ പ്രീതിപ്പെടുത്തുക യഥാർത്ഥത്തിൽ ഭൂതമെന്നൊന്നില്ല പ്രേതം എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്ന ഒന്നല്ല പിശാജ എന്ന് പറയുന്ന ഒന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെയാണത് പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ യദ്ഗതം തത് പ്രേത സന്തോഷത്തോടു കൂടി മരിച്ചതാരോ അയാളാണ് പ്രേതം ആ വാക്കും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പിശാജ് പിശുനം യഹ ഘാതതി സ പിശാജ ആരാണോ മാംസം കഴിക്കുന്നത് അയാളാണ് പിശാചം അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആ കാറ്റഗറിയിൽ പെടുവോ എന്ന് സ്വയം ചിന്തിക്കുക യഥാർത്ഥത്തിൽ ഭൂതം പ്രേതം പിശാച് യക്ഷി എന്നീ കാര്യങ്ങൾ വസ്തുതാപരമായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ പന്ഥാവിൽ ഉണ്ടാകുന്ന അപഭ്രംശമാണ് അതിന് കാരണം അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകരുത് രണ്ട് നമ്മൾ ധരിക്കുന്നു ഈശ്വരൻ കോപിക്കുമെന്ന് ഒരിക്കലും ഈശ്വര കോപം എന്നൊന്നില്ല ഈശ്വരൻ കോപിക്കുക എന്നുള്ളതേ ഈശ്വരൻ്റെ ജോലിയല്ല അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്നത് എന്തിനാണ് ഈശ്വരനെ പ്രീതിപ്പെടുത്താനല്ലേ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഉദ്ദേശിക്കുന്നത് പഞ്ചമഹായജ്ഞങ്ങളാണ് ദേവയജ്ഞം ഋഷിയജ്ഞം ഭൂതയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഈ ഉജ്ജ്വലമായ പഞ്ച മഹായജ്ഞങ്ങളുടെ ഭാഗമായിട്ടാണ് ഈശ്വരന് ദേവാലയത്തിൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കുന്നത് അതുകൊണ്ട് ദേവപ്രീതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഈശ്വരൻ സന്തോഷിക്കുന്നു എന്നല്ല ഈശ്വരീയമായ നന്മകളിലൂടെ സന്തോഷം ഉണ്ടാക്കുന്നു എന്നതാണ് എന്ന് നാം ഓർക്കണം അതല്ലാതെ നാം അതിനെ വിലയിരുത്തിയാൽ അത് ഒരു ദുരാചാരത്തിൻ്റെ ഭാഗമാകും അതുപോലെ തന്നെയാണ് കള്ള് നിവേദിക്കുക ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഘോരമായ ഒരു ദുരാചാരമാണ് വ്യക്തിയുടെ താല്പര്യത്തിനായിട്ട് നടത്തുന്നത് ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ചും മുത്തപ്പന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഇപ്രകാരം കള്ള് നിവേദ്യമുണ്ട് സാധാരണ മനസ്ഥിതി ഉപയോഗിച്ചൊന്ന് വിശകലനം ചെയ്ത് നോക്കുക ഒരമ്പലത്തിൽ കള്ള് കൊണ്ടുവന്ന് വെച്ചാൽ അത് കള്ള് ഷോപ്പിന് തുല്യമാണ് ഒരു കള്ള് ഷോപ്പിനെ ആരാധിക്കാൻ സാധിക്കോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഈശ്വരീയ ചൈതന്യത്തിന്റെ മുമ്പിൽ നാം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഏതാണോ അതിൻ്റെ മുമ്പിൽ മനുഷ്യ മസ്തിഷ്കത്തെ പോലും തളർത്തുന്ന ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ ലഹരി പദാർത്ഥങ്ങൾ ഈശ്വരന് പ്രീതിപ്പെടുത്തുക എന്ന രീതിയിൽ നൽകുമ്പോൾ അത് ഏറ്റവും കൊടിയ ദുരാചാരമായി മാറുന്നു അതേപോലെ വ്യക്തികൾക്ക് നന്മ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കോഴിയെ അറത്ത് ബലി കൊടുക്കാറുണ്ട് അതിപുരാതന കേരളത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ അത് പൂർണ്ണമായും മാറ്റാൻ ശ്രമിച്ചു എങ്കിലും ഇന്നും ചില സ്ഥലത്ത് അത് നിലനിൽക്കുന്നുണ്ട് കോഴിയെ അറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ജീവൻ പെടഞ്ഞു പെടഞ്ഞില്ലാതെയാവുകയാണ് ആ പെടയുന്ന കോഴിയെ ഒന്ന് നോക്കി നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ കുടുംബത്തിലോ സമൂഹത്തിലോ സന്തോഷമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക വേദനയും ദുഃഖവും അറപ്പും തോന്നുന്ന ഒരു വികാരമാണ് കോഴിയുടെ ചോര ഈശ്വരൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈശ്വരനാമത്തിൽ നാം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് ഏത് മതസ്ഥർ ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഈശ്വരൻ്റെ പേരിൽ ഒട്ടകത്തെയോ ആടിനെയോ പശുവിനെയോ കോഴിയെയോ ദൈവത്തിൻ്റെ പേരിൽ ബലി കൊടുത്താലും ഒരേ വികാരമാണ് അതിനുള്ളത് ഈശ്വരൻ്റെ സൃഷ്ടി ആ ഈശ്വരൻ്റെ സൃഷ്ടി ഈശ്വരന് ബലിയായി വേണമെന്ന് പറയുമോ എൻ്റെ മകനെ ഞാൻ ബലിയായിട്ട് തരണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാവുള്ളത് അതുകൊണ്ട് കള്ള് നിവേദ്യം മൃഗബലി കോഴിയെ അറക്കൽ ചോല കൊണ്ട് അഭിഷേകം ഇതെല്ലാം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ദുരാചാരമാണ് ഏറ്റവും വലിയ പുരോഗമനവാദികളും യുക്തിവാദികളും രാഷ്ട്രീയക്കാരും ഭരിക്കുന്ന ബംഗാളിൽ ഇന്ന് നിങ്ങൾ ബംഗാൾ കൽക്കട്ടയിലെ കാളിക്ഷേത്രത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് അറപ്പ് തോന്നുന്ന വിധത്തിൽ അവിടെ ഈ മൃഗങ്ങളെ ബലി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് മദർ തെരേസയുടെ ആശ്രമം ഉള്ളത് മദർ തെരേസയുടെ ആശ്രമത്തിൽ വന്ന് പലരും പല ഫോറിൻ മിഷണറിമാരും അവരുടെ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ കാളിക്ഷേത്രത്തിൽ വന്ന് ഫോട്ടോ എടുത്ത് വിദേശത്തേക്ക് കൊടുത്തുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് കൺമുമ്പിൽ കാണാനുള്ള ദൗർഭാഗ്യം എനിക്കുണ്ടായി ഞങ്ങൾക്കുണ്ടായി അതായത് ഒരു ക്ഷേത്രത്തിനകത്തും പവിത്രമായ രീതിയിൽ മൃഗബലി നടത്തരുത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു കള്ള് നിവേദ്യം നടത്തരുത് അതിനെങ്ങനെ സജാചാരമാക്കി മാറ്റാം കള്ളിനു പകരം കരിക്ക് ഉപയോഗിക്കാൻ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞു അപ്പോൾ ആചാരത്തെ മാറ്റണ്ട ആചാരത്തിനുപയോഗിച്ച അപദ്രവ്യത്തെ വിഷത്തെ തെറ്റായിട്ടുള്ള ഒന്നിനെ മാറ്റാൻ സാധിക്കും അതുകൊണ്ട് ദുരാചാരം മാറ്റി അതിനെ സദാചാരമാക്കി മാറ്റാം ചില ക്ഷേത്രങ്ങളിൽ ഇന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും അപഹാസ്യമാം വിധം തെറിപ്പാട്ട് പാടുന്നത് അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഉള്ള പാട്ടുകൾ പാടുന്നത് ഇവിടെയും ഞാൻ പറയുന്നു പാട്ടുകൾ പാടുക കീർത്തനങ്ങൾ ചൊല്ലുക മന്ത്രങ്ങൾ ഉരുവിടുക തെറിപ്പാട്ടല്ല അവിടെ ആവശ്യമുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ അമ്പലത്തിലേക്ക് തെറിപ്പാട്ട് പാടിക്കൊണ്ടു പോകുന്നവരോട് പറഞ്ഞു ഓംകാരം ചൊല്ലിക്കൊണ്ടു പോകാൻ അപ്പോൾ ദുരാചാരത്തെ മാറ്റാൻ നമുക്ക് സാധിക്കണം ഇത് ദുരാചാരമാണ് ഏത് ഈശ്വരൻ്റെ പേരിലും സ്വയം അറപ്പ് തോന്നുന്ന മനസ്സിന് വേദന തോന്നുന്ന കണ്ണിന് അംഗീകരിക്കാൻ പറ്റാത്ത കാതുകൾക്ക് വെറുപ്പ് തോന്നുന്നതായ ഗീതങ്ങൾ പാട്ടുകൾ ചൊല്ലുമ്പോൾ അത് ദുരാചാരത്തിൻ്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്നു എന്ന് ഓർമ്മിക്കുക അതേപോലെ നമ്മളുടെ ഗൃഹങ്ങളിൽ പലപ്പോഴും വാസ്തുവിൻ്റെ പേരിൽ ഒരു ജനലിളക്കി മാറ്റി അപ്പുറത്തേക്ക് വയ്ക്കുക പലതും കെട്ടിത്തൂക്കി വയ്ക്കുക ചൈനയിലെയും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദി തന്നതുമെല്ലാം കെട്ടിത്തൂക്കി വയ്ക്കുക ഇതിനൊന്നിനും തന്നെ സയൻറ്റിഫിക്കായിട്ടോ യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലോ ഒരു ഉത്തരവും നൽകാൻ സാധ്യല്ല മനസ്സിനകത്ത് തോന്നുന്ന അപഭ്രംശത്തിന് ഇതൊരു സൊല്യൂഷനുമല്ല അതേ സമയത്ത് ആ വീട് നല്ല രീതിയിൽ ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് നിലനിർത്തുക അടുക്കളയും ബാത്റൂമും ഗസ്റ്റ് റൂമും വരാന്തയും എല്ലാം മാറാല്ല കളഞ്ഞ് ഭംഗിയായിട്ട് നിലനിർത്തുക വീട്ടിനകത്ത് ശാന്തമായി സംസാരിക്കുക വേദമന്ത്രങ്ങളുടെയും കീർത്തനങ്ങളുടെയും കാസറ്റുകൾ സുപ്രഭാതത്തിൽ വയ്ക്കുക ഭർത്താവും ഭാര്യയും മക്കളും സംസാരിക്കുമ്പോൾ നല്ല ശാന്തമായിട്ട് ഈശ്വരീയമാം വിധം സാത്വിക വാക്കുകൾ ഉപയോഗിച്ച് പെരുമാറിയാൽ തന്നെ ജീവിച്ചാൽ തന്നെ ആ വീട് ഒരു ക്ഷേത്രമായി മാറാതിരിക്കുകയില്ല വീണ്ടും പലപ്പോഴും വാസ്തു എന്ന പേരിൽ ഒത്തിരി പേര് ഈ അന്ധവിശ്വാസത്തിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കാറുണ്ട് ഒരു വാസ്തുവും നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരാമീറ്റർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല വാസ്തുപരമായിട്ട് വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കാറ്റ് നല്ല രീതിയിൽ പ്രവേശിക്കും അതുപോലെ പ്രകാശം നല്ല രീതിയിൽ പ്രവേശിക്കും നമുക്ക് ഏറ്റവും ഉജ്ജ്വലമായ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ അതിനകത്ത് നിലനിർത്താൻ സാധിക്കും അതല്ലാതെ വാസ്തു കൊണ്ട് വീട് എന്ന് പറയുന്നതിനെ സ്വർഗമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ധരിക്കരുത് അതേ സമയത്ത് നമുക്ക് തോന്നുന്ന ചില അബ്നോർമാലിറ്റീസ് വീട് പണിയുന്നതിന് മുൻപ് അതാരാണോ പണിതത് അവര് അതിൻ്റെ നീളവും വീതിയും ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറേ കൂടി നന്നാക്കാമായിരുന്നു എന്ന് മാത്രം ജനല് മാറ്റിവെച്ചത് കൊണ്ടോ വാതല് മാറ്റിവെച്ചത് കൊണ്ടോ ഒന്നും വാസ്തുവിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല പലരും നമ്മളെ പറ്റിക്കുകയാണ് അതുപോലൊരു ദുരാചാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യക്തികളുടെയും സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ സംസാര രീതിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ജ്യോതിഷം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അറിവുള്ള വ്യക്തികളുടെ അടുത്ത് ചെന്ന് അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായി എസ്ട്രോളജിക്കലി മനസ്സിലാക്കാൻ സാധിക്കും അറിവില്ലാത്ത വ്യക്തിയുടെ അടുത്ത് ചെന്ന് അതുപോലെ പ്രശ്നം വെപ്പിച്ച് ഏത് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാലും അതിന് ലഭിക്കുന്ന ഉത്തരം നൂറിൽ നൂറ് ശതമാനവും അന്ധവിശ്വാസത്തിലൂടെയുള്ള പ്രയാണമായിരിക്കും പ്രശ്നം വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് കുടുംബകാര്യങ്ങൾക്കല്ല മറിച്ച് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സമയം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവിടെ രണ്ട് മൂന്ന് അഭിപ്രായമുള്ളവരോട് ഒരൊറ്റ അഭിപ്രായത്തിലേക്ക് വരാൻ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അനുസരിക്കാൻ സാധിച്ചു എന്ന് വരില്ല അവരെ ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പ്രശ്നം വെക്കുന്നത് നല്ലതാണ് വീട്ടിലെ പല കാര്യങ്ങൾക്കും പ്രശ്നം വെക്കാൻ പോയാൽ എന്താ സംഭവിക്കുക ഇല്ലാത്ത പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ് പ്രശ്നം വയ്ക്കുന്നതിലൂടെ ചെയ്യുന്നത് അത് ദുരാചാരമാണ് ഒരു കാരണവശാലും അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താതിരിക്കാൻ ശ്രമിക്കുക അതേ സമയത്ത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എസ്ട്രോളജി എന്ന് പറയുന്ന ജാതകം ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ മനുഷ്യൻ്റെ കുറേ അധികം പാരാമീറ്റേഴ്സ് അളക്കാൻ സാധിക്കും അതിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്ന നന്മകൾ പകർത്താം വിവാഹത്തിന് നമ്മൾ ജാതക പൊരുത്തം നോക്കുമ്പോൾ വെറുതെ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത് മറിച്ച് പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് ആൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ആൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലും ഒരു എക്കോ സ്കാനിങ് വെച്ചാലും ഒരു സൗണ്ട് സ്കാനിങ് വെച്ചാലും നമുക്ക് മനസ്സിലാവില്ല പകരം ജാതകം കൈമാറുമ്പോൾ അതിൽ സന്നിഹിതരാകുന്ന വ്യക്തികൾ അവര് നൽകുന്ന വിവരണം ജാതകം നോക്കുമ്പോൾ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിലൂടെ ഇവർ രണ്ടുപേരും പൊരുത്തപ്പെടുമോ എന്ന് നോക്കാൻ അല്പസ്വല്പം സാധിക്കും പൂർണ്ണമായും സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് അല്പസ്വല്പം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുക ഇന്ന് തിരുവനന്തപുരത്തെല്ലാം ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട് ആദ്യം അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഇത്രയും നീചമായ ഒരു ദുരാചാരം നിലനിൽക്കുകയോ അവിട്ടം ചതയം ഓരോരുട്ടാതി ഉത്രട്ടാതി ലേവതി ധനിഷ്ഠാ പഞ്ചകം ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിക്കേണ്ടായി അവിട്ടം മുതൽ അഞ്ച് ദിവസം വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ വീട്ടിൽ അഞ്ചു മരണം ഉണ്ടാകും എന്നുള്ളത് ഇത് കരിനാള് എന്ന് പലരും പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പ്രത്യേകം ഓർക്കുക ആര് ഏത് സമയത്ത് ജനിക്കണമെന്നും ആര് ഏത് സമയത്ത് മരിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യന് ജഗതീശ്വരൻ കൊടുത്തിട്ടില്ല ഒരു പക്ഷേ സിസേറിയൻ നടത്ത് നടത്തി ഏത് സമയത്ത് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ചിന്തിക്കാൻ മനുഷ്യന് സ്വാതി സ്വാതന്ത്ര്യം കൊടുത്തു പക്ഷേ ആ അമ്മയുടെ ഗർഭത്തിൽ ഏത് സമയത്ത് ജനിക്കണം എന്ന് തീരുമാനിക്കാൻ ഈശ്വരൻ ഫ്രീഡം മനുഷ്യന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ജനന മരണങ്ങൾ നടത്തേണ്ടത് നടക്കേണ്ടത് അത് പ്രകൃതി നിയമപ്രകാരമാണ് അതിൽ അന്ധവിശ്വാസവും ദുരാചാരവും ഒരിക്കലും ഒരിക്കലും ഇഴുക്കി ചേർക്കാതിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇയാൾ ജനിച്ചത് ഇങ്ങനെ നക്ഷത്രത്തിലാണ് ഈ നക്ഷത്രം വളരെ മോശമായ നക്ഷത്രമാണ് അങ്ങനെ മോശമായ നക്ഷത്രമെന്നോ നല്ല നക്ഷത്രമെന്നോ ഒരു നക്ഷത്രമില്ല ആരെങ്കിലും അപ്രകാരം പറഞ്ഞാലും വളരെ ശരിയല്ല എന്താ കാരണം ചന്ദ്രൻ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുള്ള കോൺസ്റ്റലേഷനിൽ ഭൂമിയുടെ കറക്കം ചന്ദ്രൻ്റെ കറക്കപ്രകാരം എപ്പോൾ എത്തുന്നുവോ ആ എത്തുന്നതാണ് നക്ഷത്രം അത് ചന്ദ്രൻ്റെ മാത്രം പൊസിഷനേ ആയുള്ളൂ പിന്നെ സൂര്യൻ്റെ നോക്കണം ഏത് രാശിയിലാണ് സൂര്യൻ ഇരിക്കുന്നത് നോക്കണം ഏത് രാശിയിലാണ് ചൊവ്വയും ബുധനും ശനിയും ശുക്രനും ഇരിക്കുന്നത് എന്ന് നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം ആ നക്ഷത്രം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ മഹീര്യം നക്ഷത്രം മോശമാണ് ആര് പറഞ്ഞു ഏത് മാസത്തിലാണ് ജനിച്ചത് എവിടെയാണ് ഗുരുവും ശുക്രനും ബുധനും രാഹുവും ഇരിക്കുന്നത് എന്നറിയാതെ എങ്ങനെ മകീരൻ നക്ഷത്രം മോശമാണെന്ന് പറയും അതുപോലെ ചില നക്ഷത്രം വളരെ നല്ലതാണ് അങ്ങനെ ഒരു നക്ഷത്രവും നല്ലതായിട്ടില്ല കാരണം ആ നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എങ്കിലും സൂര്യൻ്റെ സ്ഥിതിയും മറ്റെല്ലാം നോക്കിയിട്ട് വേണം ഏതെങ്കിലും നക്ഷത്രം നല്ലതോ ചീത്തയോ ആണെന്ന് പറയാൻ അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മളുടെ രാശിയെക്കുറിച്ചും ചക്രത്തെക്കുറിച്ചും പറയാറുണ്ട് അയാൾക്ക് എന്താണ് ശുക്രദശയാണെന്ന് പറയാറുണ്ട് ശുക്രദശയുള്ളവനെല്ലാം ചീത്തക്കാലമെന്നോ ശനിദശയുള്ളവനെല്ലാം ചീത്തക്കാലമെന്നോ സോറി ആദ്യം ഞാൻ പറഞ്ഞത് ശുക്രദശയുള്ളവനെല്ലാം നല്ല കാലമെന്നോ ശനിദശയുള്ളവനെല്ലാം ചീത്തക്കാലമെന്നോ ഒരർത്ഥമേ ഇല്ല ലഗ്നത്തിൽ ശനിയിരിക്കുന്നവൻ്റെ ശനിദശ ഏറ്റവും നന്നായിരിക്കും തുലാത്തിൽ ശനിയിരിക്കുന്നവൻ്റെ ശനിദശ അടുക്കും ചിട്ടയും വസ്തുതയുമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള പ്രയാണമായി മാറും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ശുക്രനുള്ളവൻ ശുക്രദശയിൽ കള്ള് ഷോപ്പിൽ നിന്ന് തിരിച്ചു വരില്ല അപ്പോൾ എങ്ങനെയാ ശുക്രദശ നല്ലതാണെന്ന് പറയുക എങ്ങനെയാ ശനിദശ മോശമാണെന്ന് പറയുക അപ്പോൾ ഒരു ദശ മോശമാണെന്നോ നല്ലതാണെന്നോ ആര് പറഞ്ഞാലും അതിനെക്കുറിച്ച് പഠനം നടത്താതെ നിങ്ങൾ വിശ്വസിക്കരുത് അതുപോലെ തന്നെ ഓർമ്മിക്കുക പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ചില ജാതകത്തിൽ നൽകുന്ന വിവരണം ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് ചില വീക്കിലിയിൽ കൊടുത്തിട്ടുണ്ട് മന്ത്രിയിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും അബദ്ധ ജടിലമായ ഒരു വസ്തുത ജാതകത്തെയും ജ്യോതിഷത്തെയും നഖശിഖാന്തം എതിർക്കുന്നവര് എല്ലാ പത്രങ്ങളും ഹൃദയമില്ലാതെ ഇത് പബ്ലിഷ് ചെയ്യാറുണ്ട് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് അതിൽ നൽകിയിരിക്കുന്നതും നിങ്ങളുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും കാണില്ല കാരണം ഈ ആഴ്ച നിങ്ങളുടെ അവസ്ഥ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകം നോക്കണം നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് അതിൽ ദശയും അപഹാരവും ഛിദ്രവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ആഴ്ച എന്ന സമയത്തിലേക്ക് എത്തിയിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പറയാൻ അതല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവും വിവാഹം കഴിക്കും എന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സായ ഒരു വ്യക്തി ആ ആഴ്ചയിൽ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളതിൽ അതുകൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്ന ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് എന്ന് പറയുന്നതിൽ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിച്ച് അതിലൂടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരുമ്പെടരുത് ഒരുമ്പെട്ടാൽ അത് അന്ധവിശ്വാസമാണെന്ന് മാത്രമല്ല അതൊരു ദുരാചാരത്തിലേക്ക് നയിക്കുക കൂടി ചെയ്യും എന്ന് പ്രത്യേകം ഓർമ്മിക്കാം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളിൽ ഒരു കാരണവശാലും ദുരാചാരങ്ങൾ ഉണ്ടാകരുത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എൻ്റെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല അതിനെന്താ ചെയ്യുക അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പിതൃകർമ്മം നടത്തുക അതായത് അച്ഛന് വേണ്ടിയിട്ട് ബലിയിടുക ഈ ബലിയിടുമ്പോൾ മരിച്ചുപോയ വ്യക്തിക്ക് ഈ ചോറെല്ലാം കിട്ടുന്നു എന്നർത്ഥമില്ല അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ അത് നിലനിൽക്കട്ടെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കുടുംബ ബന്ധത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെ സ്വാധീനത്തിൻ്റെയും പ്രത്യേകതകൾ നാം മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചില മന്ത്രവാദ ക്രിയകൾ ചരടുകെട്ടൽ അതിനൊരു സൈക്കോളജി ഉണ്ട് മന്ത്രവാദത്തെ ന്യായീകരിച്ചതല്ല ന്യായീകരിക്കുന്നത് തെറ്റ് അതേ സമയത്ത് പണ്ട് ഒരു പതിവുണ്ട് ലെപ്രസി വന്ന കുഷ്ഠരോഗം വന്ന വ്യക്തിയെ ചിക്കൻ ബോക്സ് വന്നവൻ്റെ കൂട്ടത്തിൽ കിടത്തുക ലെപ്രസി വന്ന വ്യക്തിയെ ചിക്കൻ ബോക്സ് വന്നവൻ്റെ കൂട്ടത്തിൽ കിടത്തുമ്പോൾ എന്താ സംഭവിക്കുക ലെപ്രസി പേഷ്യൻറ്റിന് കുഷ്ഠരോഗിക്ക് ചിക്കൻ ബോക്സ് രോഗം വരും ചിക്കൻ ബോക്സ് ഉണ്ടാവുന്നത് വൈറസ് കൊണ്ട് ലെപ്രസി ഉണ്ടാവുന്നത് ബാക്ടീരിയ കാരണം ഈ ലെപ്രസി കുഷ്ഠരോഗം ഉള്ള വ്യക്തിക്ക് ഈ വൈറസ് ഉള്ള ചിക്കൻ ബോക്സ് വരുമ്പോൾ ഈ വൈറസ് ലെപ്രസി ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്കകത്തും കയറും വൈറസ് ബാക്ടീരിയക്കകത്ത് കയറും ഇയാളുടെ ശരീരത്തിലെ ചിക്കൻ ബോക്സ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഭേദമാകുമ്പോൾ ലെപ്രസി ഉണ്ടാക്കാൻ കാരണമായ സർവ ബാക്ടീരിയയും ചത്തിരിക്കും കാരണം വൈറസ് കൊണ്ട് അപ്പോൾ ഒരു രോഗത്തെ ഇല്ലാതെയാക്കാൻ മറ്റൊരു രോഗത്തിന് സാധിക്കുമെങ്കിൽ ആ രോഗം കൊണ്ട് ഈ പെർമനൻ്റ് ആയിട്ടുള്ള രോഗത്തെ മാറ്റാൻ ഉപയോഗിക്കുന്നത് പോലെയാണ് നല്ല സ്റ്റാൻഡേർഡിൽ മന്ത്രവാദം നടത്താം ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഗോപാലകൃഷ്ണൻ അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുകയാണ് എന്ന് ഇല്ല നിങ്ങൾ തന്നെ ന്യായീകരിക്കും മണിച്ചിത്രത്താഴ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ആ മണിച്ചിത്രത്താഴ എന്ന സിനിമ പുറത്ത് വന്ന് ഏതാണ്ട് ആറു മാസം കഴിയുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇരുന്നൂറോളം സൈക്കോളജി പ്രൊഫസർമാരെ കണ്ടു കേരളത്തിലെമ്പാടുമുള്ള ഇരുന്നൂറ് സൈക്കോളജിസ്റ്റിനെ കണ്ട് ചോദിച്ചു ആ സിനിമയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അവർ പറഞ്ഞത് ആ മണിച്ചിത്രത്താഴിലെ മന്ത്രവാദം എന്ന തീം ഇന്നും റിലവൻ്റ് ആണ് നല്ല രീതിയിൽ ദുരാചാരമില്ലാതെ ഒന്ന് ഉപയോഗിക്കാൻ സാധിച്ചാൽ വളരെ അധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അതിൽ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിലതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ചിലതെല്ലാം തിരുത്തി ഉപയോഗിക്കാൻ സാധ്യമല്ല തെറ്റിദ്ധാരണകളും ദുരാചാരങ്ങളും എല്ലാം മാറേണ്ടത് തന്നെയാണ് അതുപോലെ ഒരു ദുരാചാരമാണ് ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് നടത്തുക അതിഘോരമായ ശബ്ദത്തിൻ്റെ അതിപ്രസരം അന്തരീക്ഷം മുഴുവനും ഫോസ്ഫറസിൻ്റെ ഓക്സൈഡും സൾഫറിൻ്റെ ഓക്സൈഡും കൊണ്ട് പൊള്യൂട്ടഡ് ആകുന്നു അല്പസ്വല്പമൊക്കെ ആണെങ്കിൽ സാരയില്ല അന്തരീക്ഷ ശുദ്ധീകരണം എന്ന് പറയാം ഇത് ശാന്തമായ ശബരിമലയില് ഘോരവും നികൃഷ്ടവുമായ ശബ്ദം കൊണ്ട് നിറയ്ക്കുന്ന വെടിക്കെട്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് കാണികൾ വരുന്നു കാണുന്നു എന്ന് പറഞ്ഞ് കോടികളാണ് മിനിറ്റുകൾ കൊണ്ട് പൊട്ടിച്ചു തീർക്കുന്നത് ഇത് ദുരാചാരത്തിൻ്റെ മറ്റൊരു ഭാഗം ഒരു ഈശ്വരനും ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിലൂടെ കേൾക്കുന്ന വെടിക്കെട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല അത് വഴിപാടിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താനും സാധ്യമല്ല ഇതിൻ്റെ മറ്റൊരു ഭാഗം നമ്മുടെ ക്ഷേത്രങ്ങളിൽ മിമിക്രിയും ബാലയും ബ്രേക്ക് ഡാൻസും എല്ലാം നടക്കുന്നത് പുതിയ തരത്തിലുള്ള ദുരാചാരത്തിൻ്റെ ഭാഗം കാരണം കലകൾ ക്ഷേത്രകലകളായിരിക്കണം ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ടത് ഇതുപോലെയുള്ള വികൃതവും മനസ്സിന് ഒരു തരത്തിലും നന്മ നൽകാത്തതുമായ കലാസമർപ്പണങ്ങൾ ക്ഷേത്രത്തിന് പറ്റിയതല്ല ക്ഷേത്രത്തിലെ ദുരാചാരങ്ങളുടെ ഭാഗമാണ് എന്ന് നാം ഇന്നും ഓർക്കാം അപ്പോൾ സമൂഹത്തിൽ ദുരാചാരങ്ങളുണ്ട് ആ സമൂഹത്തിലെ ദുരാചാരങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കണം ഒരുവൻ താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരൻ അങ്ങനെ യാതൊന്നും ഭാരതത്തിലില്ല ഉത്തമം ചാധമം ച ഏതത് കർമ്മ ന വിദ്യതേ ഉത്തമമായ ജോലി ഇതാണ് ഉത്തമമായ കർമ്മം അധമമായ കർമ്മം ഇതാണ് എന്ന് പറഞ്ഞു ഒരു കർമ്മത്തെയും വേർതിരിക്കാൻ സാധ്യമല്ല ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേ ബ്രാഹ്മണ അഭിക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേ ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനായി തീരുന്നില്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനായി തീരുന്നത് ഒരു കർമ്മവും ചെയ്യാത്ത ബ്രാഹ്മണൻ ഊണൂലിട്ട് നടക്കുകയാണെങ്കിലും അവന് ബ്രാഹ്മണ്യമില്ല അതേ സമയത്ത് നമുക്കറിയാം സായിബാബയും ശ്രീ ശ്രീ രവിശങ്കറും സ്വാമി വിവേകാനന്ദനും അരവിന്ദ മഹർഷിയും നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വള്ളിക്കാവിലെ അമ്മയുമെല്ലാം അവരൊന്നും ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചവരല്ല മറിച്ച് ബ്രാഹ്മണ്യത്തെക്കാൾ എത്രയോ എത്രയോ ഉയർന്ന അനവധി സഹസ്രാബ്ദങ്ങളുടെ പൈതൃകത്തിൻ്റെ പുണ്യവും പേറി ഈ ഭൂമിയിൽ ജനിച്ചവരാണ് അവിടെ ബ്രാഹ്മണ്യം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല വേദം ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അക്ഷരശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി ഈ പഞ്ചശുദ്ധി ഉള്ളവർക്ക് വേദം ഭംഗിയായിട്ട് പഠിക്കാം ഭംഗിയായിട്ട് പഠിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കണം ആ ഒരു രീതിയിൽ അക്ഷരവും അതിൻ്റെ സന്ദേശവും ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അത് പഠിക്കാൻ സാധിക്കുന്നത് സദാചാരം ചിലരെന്നോട് ചോദിക്കാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു മതസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ല അത് ദുരാചാരമല്ലേ അതെ നൂറ് ശതമാനവും ദുരാചാരമാണത് അത് ഹിന്ദുക്കളുടെ ദുരാചാരമല്ല അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റാണ് ഗുരുവായൂർ ദേവസ്വം അവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ഭരിക്കുന്ന സ്ഥലത്ത് അവിടെ ആരെ പ്രവേശിപ്പിക്കണം പ്രവേശിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുകയോ തീരുമാനിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ് അവിടെ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചും ഒരു വോയിസും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി മറ്റൊരർത്ഥത്തിൽ കേരളത്തിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് വേസ്റ്റ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റ് അത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനം എന്ത് ചെയ്യണമെന്ന് അതേ സമയത്ത് ശബരിമലയിൽ നോക്കുക ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നോക്കുക അനവധി ക്ഷേത്രങ്ങളിലുണ്ട് എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കും ഏത് മതസ്ഥർ ഏത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലും ഒരു ക്ഷേത്രത്തിലെയും ഐശ്വര്യം കുറയുമെന്ന് ധരിക്കരുത് അതേപോലെ ഒന്നുകൂടി ആലോചിക്കുക മെക്കയില് ഇരുപത്തഞ്ചു കിലോമീറ്ററിന് അടുത്തേക്ക് ഒരു ഹിന്ദുവിനെയും പ്രവേശിപ്പിക്കാറില്ല അവിടെയും ഉണ്ട് ഈ തെറ്റിദ്ധാരണ അതുകൊണ്ട് മെക്കയ്ക്കക അടുത്തേക്ക് ഹിന്ദുക്കൾ പോയാൽ ഒരു കാരണവശാലും അവിടുത്തെ പവിത്രതയൊന്നും നശിക്കില്ല പക്ഷേ അവർ ഫോളോ ചെയ്യുന്ന ആചാരമാണ് അത് തെറ്റായിട്ടുള്ള ആചാരം അങ്ങനെ തെറ്റായിട്ടുള്ള ആചാരം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും ഉണ്ടാകരുത് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ദുരാചാരം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് മനസ്സിന് നന്മ നൽകാത്ത കുടുംബത്തിന് നന്മ നൽകാത്ത സമൂഹത്തിന് നന്മ നൽകാത്ത രാഷ്ട്രത്തിന് നന്മ നൽകാത്ത പകരം തെറ്റിദ്ധാരണകളും ദൂഷ്യഫലങ്ങളും തെറ്റായിട്ടുള്ള ചിന്തകളും ഉണ്ടാക്കുന്നതായ ഏത് ആചാരത്തെയും ദുരാചാരം എന്ന് വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കണം ദുരാചാരങ്ങൾ ഇല്ലാതെയാക്കിയിട്ട് അതിലേക്ക് വേണ്ടത് ചേർത്ത് അതിനെ സദാചാരമാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് സദാചാരമാക്കുക അതല്ലെങ്കിൽ ദുരാചാരങ്ങളെ പൂർണ്ണമായും നീക്കം ചെയ്ത് നന്മ നിറഞ്ഞ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിക്കുമുള്ള സദാചാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം